ഏതായാലും കച്ചേരിയിലോട്ട് പോകുന്ന സമയം നോക്കിയിരിക്കാം ഒരുത്തൻ വന്ന് ഒറ്റമേറ്റ് എന്തോ ഒരു സല്ലാഹുല്ലാസമൊക്കെയാ അങ്ങനെ പോകുന്ന സമയത്ത് എന്തൊരു സല്ലാഹു ഉല്ലാസമൊക്കെയാണ് ഭയങ്കരം ഏമാനൊന്നും അറിയുന്നില്ല ഏമാനൊന്നും അറിയുന്നില്ല ചുരുക്കി പറഞ്ഞ ചുരുക്കി പറഞ്ഞാൽ കാരണം രണ്ടുപേരെയും ഗീരിയും പാമ്പും പോലെ ശത്രുവാണ് രണ്ടുപേരെയും ഗീരിയും പാമ്പും ഒരു ദിവസം ഒരു ദിവസം ഈ കൊച്ചമ്മ എന്ന് പറയുന്ന മുനിസിപ്പലിന്റെ ഭാര്യയോട് യജമാ ഈ വേലക്കാരൻ എന്ന് പറഞ്ഞു യജമാനെ അല്ല അമ്മച്ചി കുഞ്ഞ കുഞ്ഞ കൊച്ചമ്മ എന്താ ദേവന്റെ വായിൽ രണ്ട് പല്ല പോയിരിക്കുന്നു ഇന്ന് വൈകിട്ട് വരുമ്പോ നോക്കും ഇന്ന് വൈകിട്ട് വരുമ്പോ യജമാനോട് പറഞ്ഞു യജമാനൻ പറഞ്ഞ് കിടക്കുന്ന നെട്ടേ ഒന്ന് കിടക്കുമ്പോ കൊച്ചമ്മ വിഷം തരാൻ വാ വിളിക്കും വാ തുറക്കല്ലേ അങ്ങനെ അതിന് അതിന് വിഷം തരാൻ കിട്ടുമ്പോൾ വാ അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞ് വിഷം തരാൻ കിട്ടുമ്പോൾ ആ വിളിക്കും അദ്ദേഹത്തോട് പറഞ്ഞ് പല്ല് പോയത് പെരുമാന്റെ പല്ല് വന്നപ്പോ ഭർത്താവിന്റെ പല്ല് പോയത് എന്ന് ഓർത്തപ്പോ അവർ വിഷമിക്കുന്നു എന്നിട്ട് അടുത്തു അങ്ങനെ വിഷം തരാൻ തുടങ്ങുന്ന പിടിച്ചു പിടിച്ചു അപ്പോൾ അയ്യോ അവൻ പറഞ്ഞ അവിടുത്തെ വായ കണ്ട് വല്ലുപോയി എന്നപ്പോ എങ്ങനെ അങ്ങനെ പിടിച്ചോണ്ട് വന്നു പിടിച്ചോണ്ട് വന്നു എല്ലാ രണ്ടുപേരും കൂടെ ഒത്തുചേർന്ന് ജോലി വന്നപ്പോ അവൻ ഒരു തരത്തിലും വവ്വാലിന് പറ്റുപോലെ ഒരു ഒരു നിൽക്കാൻ കഴിയാത്ത പറയുന്നോട് വരുന്നു അവൻ രണ്ടു പക്ഷത്തും സാരമില്ല രണ്ട് വർഷത്തും സാരമില്ല പറഞ്ഞ അവരെ അവന് യാത്ര അവനെ അവന് യാത്ര അങ്ങനെ അങ്ങനെ നുണ പറഞ്ഞല്ലോ നാശങ്ങളോ ഉണ്ടാക്കും അങ്ങനെ നുണ പറഞ്ഞ നാശങ്ങളൊക്കെ ഉണ്ടാക്കും ഇതിനെങ്ങനെയാ നല്ലവരാ ആ കൂടുതൽ കൂടുതൽ മദ്യപിച്ച് ശക്തി പ്രാപിക്കുക മനസ്സിന് വിഷമം ആയാൽ ഉടനെ കൂടുതൽ കൂടുതൽ മദ്യപിച്ച് ശക്തി പ്രാപിക്കുക ബോധം കെടുക ബോധം കെടുക ഓർമ്മ കെട്ട് കഴിഞ്ഞാൽ പിന്നെ ദുഃഖം ഓർമ്മ കെട്ട് കഴിഞ്ഞാൽ പിന്നെ ദുഃഖം നല്ല കണ്ടുപിടുത്തം നല്ലൊരു കണ്ടുപിടുത്തം <laughs> അതെന്റെ ഒരു വടയം അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കൂടെ ജീവിച്ച് ഇപ്പൊ എപ്പോഴും ഇടപെട്ടിരിക്കുന്നവർ അങ്ങനെ ജീവിച്ചിട്ടുണ്ട് അങ്ങനെ കൂടി ഇടപെട്ടിരിക്കുന്നവർ പെരുകളിൽ ജീവിച്ചിട്ടുണ്ട് ആ എനിക്ക് വീട്ടിൽ വരും മനോസുഖം എനിക്ക് കഴിച്ചേച്ചാൽ വീട്ടിൽ ചെല്ലുകയേ ഉള്ളൂ അങ്ങനെ വീട്ടിൽ വരുമ്പോ മനോസുഖം ഇല്ലാത്തതുകൊണ്ട് ശരിക്ക് കഴിച്ചേച്ചാൽ വീട്ടിൽ ചെല്ലുകയും കാരണം കാരണം വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല ബോധമില്ലെങ്കിലേ വഴക്കുണ്ടാക്കാൻ അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല ബോധമില്ലെങ്കിലേ വഴക്കുണ്ടാക്കാൻ നിൽക്കൂ എന്നതുപോലെ നല്ല ചിന്തയ്ക്ക് സന്ദർഭം കിട്ടാത്തത് മനസ്സിന്റെ ദുഃഖമാണ് നല്ല ചിന്തയ്ക്ക് സന്ദർഭം കിട്ടാത്തത് മനസ്സിന്റെ ദുഃഖമാണ് അതിനാൽ മനസ്സിന്റെ അതിസുഖം ില്ല പരിശുദ്ധന്മാരെല്ലാം പരിശുദ്ധരായവരൻ വസ്തുനർന്നിരിക്കുമ്പോൾ ണ്ടത്തിൽ കൂടി ജീവിതം ചെയ്യാം വേഗമായി മനസ്സിൽ ഒടിക്കുക മാലിന്യങ്ങൾ മനസ്സാ ഉപേക്ഷിക്കപ്പെടുക അണു അറിവാണ് അറിവാണ് അത് ജന്മ സാധനമാണ് ശരീരം ശരീരത്തിൻ്റെ പുഷ്ടി ഈ അറിവിലില്ല ആ അവിടാണ് അതിന്റെ പരമസത്യം നമ്മുടെ ദേഹപുഷ്ടി ആത്മാവിനില്ല ആ പുഷ്ടിയേറിയ ഈ ആത്മാവിന്റെ നിലനിൽപ്പും കർമ്മഫലവും സുഖവും അല്ല ആത്മാവിന്റെ കർമ്മ ആത്മാവിൽ നിന്നും ഉണ്ടാകുന്ന തോന്നലാണ് തോന്നലാണ് ആത്മാവ് കൂടാതെ ശരീരം ഒന്നും ചെയ്യുകയുമില്ല ചെയ്യുവാൻ കഴിയുമില്ല ആകയാൽ ശരീരത്തിൽ അണുപ്രമാണമായി അല്ലെങ്കിൽ കാണപ്പെടാത്തതെന്ന നിലയിൽ വാഴും നിലകൊള്ളുന്ന ആത്മാവ് കാണപ്പെടാത്തതായി ഒരു സത്യാവസ്ഥ പറഞ്ഞാൽ ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് ശരീരത്തിന്റെ ചലനവും ശബ്ദവും കാഴ്ചയും ഒക്കെ കൊണ്ടാണ് അല്ലെങ്കിൽ ആത്മാവുണ്ടെന്ന് ആര് പറയും എന്നാൽ ആത്മാവുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയോജനം വരുന്നില്ല ആത്മാവിന്റെ ഉൾപ്രകാശ സ്വരൂപനാണ് ഉൽപ്പത്തി പുരുഷനായ ഈശ്വരൻ ഈശ്വരൻ ഈശ്വരൻ ഉത്സ്വരൂപനായി വരുന്നതാണ് അവതാരം ഇത് ഗ്രഹിക്കണം നല്ലപോലെ ഗ്രഹിക്കണം ഈ പറയുന്ന വാക്കുകൾ ഗ്രഹിക്കണം ആത്മാവിനൊരു ഹൃദയമുണ്ട് അതാണ് തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളത്തിയിടുവാൻ ഗുരുപദാന്റെ ഭജിപ്പവനും മുക്തിക്കു തത്വരുപദേശം തരും ജനനമറ്റീടുമെന്നവർ നാരായണായ നമ തത്വത്തിനുള്ളിൽ അപ്പോൾ ഇത് നല്ലപോലെ ചിന്തിച്ചു പറയുമ്പോൾ ആത്മാവിന്റെ ഉള്ളിൽ ഒരു പ്രകാശമാണ് ജ്ഞാനപ്രകാശം അതാ ആ ഉൾപ്രകാശം അതിൽ ഉത്ബോധമെന്നും ഉൾപ്രകാശമെന്നും സൽപ്രകാശമെന്നും ഒക്കെ പറയും എന്നാൽ ഈ പ്രകാശത്തിന്റെ പൂർണ്ണസ്വരൂപമാണ് ഈശ്വരന്റെ രൂപം സൂര്യോദയം കൊണ്ട് ലോകമാകെ പ്രകാശിപ്പിക്കുമ്പോൾ ഉൾസ്വരൂപനായ ഈശ്വരൻ ഉദയമാകാതെ ഉത്കാ ഉണ്ടാവുകയില്ല അതിനാൽ ഉദ്ബോധത്തിന്റെ കുറവാണ് നാം തമ്മിൽ ജാതിമത ഭേദമൊക്കെ പറഞ്ഞ് തമ്മിത്തല്ലും തകർച്ചയൊക്കെ ഉണ്ടാകും ആത്മാവിലാണോ ജാതി ശരീരത്തിലാണോ ജാതി പ്രകൃതിയിലാണോ ജാതി പ്രകൃതിക്ക് മുമ്പുള്ളതാണോ ജാതി എന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം അതിന് ഞാനൊരു ദൃഷ്ടാന്തം പറയാം ഒരു കുട്ടിക്ക് നാമകരണം ചെയ്യും ചെയ്യുന്നെങ്കിലും അതിന് ആ നാമകരണം ചെയ്യുമ്പോഴും അതിന് ആ പേര് ആ കുഞ്ഞിനെ എടുത്ത് ഗോപാല അല്ലെങ്കിൽ ബാലകൃഷ്ണ അല്ലെങ്കിൽ സരസ്വതി അല്ലെങ്കിൽ കാർത്തിയായിനി എന്നൊക്കെ പെണ്ണോ ആണോ നാമകരണം ചെയ്യുമ്പോ ആ കുഞ്ഞ് അറിയുന്നില്ല അവനെ വിളിക്കുന്നു എന്ന് അതിന്റെ പേരതാണ് കാരണം എന്താണ് അതിന്റെ ഒരു പ്രായപരിധിയിൽ എത്തുമ്പോഴേ ആ പേര് തന്നെ അതിന് ബോധ്യപ്പെടുന്നുള്ളൂ ഇതുപോലെ നാമം ഗുരുവാണെന്ന് നമ്മൾ കേട്ടിട്ടുകൊണ്ട് അറിയുന്നുകൊണ്ട് പക്ഷെ നാമം ആരാണ് നാമം ഗുരുവാണെന്ന് പറഞ്ഞാൽ ഗുരു എവിടെയാണ് എവിടെയാണ് നാമം ധരിച്ചത് ആത്മാവായിട്ടാണ് ആ അപ്പോൾ നമ്മിൽ തന്നെ തന്നെയാണ് ഗുരു ജന്മമെടുത്തത് അതുകൊണ്ടാണ് ജന്മിയായി ആദിനാഥൻ ജന്മമെടുത്തു ലോകത്തിൽ ജന്മിയായി ആദിനാഥൻ ജന്മമെടുത്തു ലോക ജന്മ അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും നാമത്തിന് കാരണഭൂതനായ കാരണഭൂതനായ മൂലം ഇത്താണ് ജ്ഞാനസ്വരൂപൻ ആ രാമ കൃഷ്ണ ഗോവിന്ദ പത്മനാഭ അല്ലെങ്കിൽ ഓരോ നാമങ്ങൾ വിളിക്കുന്നു കോഴി താറാവ് ഇതിനൊക്കെ നാമകരണം ചെയ്തതും ജീവനോടിരുന്ന ഒരാൾ ഒരാൾ അതിന് പേര് കൊടുത്തതാണ് ആരെയും വിളിക്കുന്നില്ല ചത്തതിന് പേരുമില്ല അപ്പോൾ മരണമില്ലാതെയും മാറ്റമില്ലാതെയും നിൽക്കുന്ന ഏകസ്വരൂപനെ അവതാരത്തിൽ കൂടി കാണുവാൻ കലിയുഗത്തിൽ ഭാഗ്യം കിട്ടിയ മഹത്വമേറെ ജന്മങ്ങളാണ് ഇരിക്കുന്നവരെല്ലാം അതിനാൽ മഹത്വമേറുന്ന മനുഷ്യജന്മമേ നീ ദുഷിച്ച ചിന്തകളാലും കർമ്മങ്ങളാലും നശിച്ചു പോകരുത് പോകരുത് പേടി പേടി വന്നു ഞാനെന്റെ എന്റെ ആത്മകളെ രക്ഷിപ്പാൻ പേടി പേടി നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നടന്നാൽ ഓടാൻ ഒക്കുന്നുള്ളൂ എങ്കിൽ പതുക്കെ നടന്നാൽ പ്രയാസം കൂടാതെ പല ദിവസമായാലും അവിടെ എത്താം അതേസമയം അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ ഇങ്ങനെ അങ്ങോട്ട് ഓടാൻ തുടങ്ങിയാൽ കുറച്ച് ദൂരെ ഓടിയിട്ട് അവശതനായി അവശതയോടുകൂടി അങ്ങ് കിടപ്പാവും അതുകൊണ്ട് ഞാനിപ്പോൾ സ്തുതി ആരംഭിച്ചപ്പോഴേ കൂടുതൽ കൂടുതൽ സമയമെടുത്ത് സംസാരിക്കാൻ നിശ്ചയിച്ചാൽ അനേക മറവായ തത്വങ്ങൾ തെളിയിക്കേണ്ട സമയം എനിക്ക് ദേഹത്തിന് അസ്വസ്ഥത അല്ലെങ്കിൽ ക്ഷീണം വന്നാൽ പറ്റാതെ വരും അതുകൊണ്ട് പയ്യ തിന്നാൽ പനയും തിന്നാം എന്നൊരു പഴമൊഴി പറയും പോലെ ഈ കൂടുതൽ സംസാരിച്ച് കേൾക്കുന്നതല്ല കാര്യം കേട്ടത് ചിന്തിച്ച് ഹൃദയസ്ഥിതമാക്കുന്നതാണ് ആവശ്യം ആ കൂടുതൽ തിന്നുന്നവൻ ചവച്ച് എളുപ്പത് കൂടുതൽ തിന്നുകയും എളുപ്പം തിന്നുകയും ചെയ്യുന്നവൻ ചവച്ച് തിന്നുകയില്ലെന്നാണ് പറച്ചിൽ അതിന്റെ അർത്ഥം എങ്ങനെങ്കിലും വയൽ നിറച്ചാൽ മതി ചവച്ചില്ലെങ്കിലും എളുപ്പം തിന്നണം ഇതുപോലെ കുറെ കാര്യം കേട്ടത് കൊണ്ട് കാര്യമായില്ല ചിന്തിപ്പി ചിന്തി ചിന്തിച്ചു നോക്കണം നല്ല തത്വങ്ങളോരോന്നും അന്ധത മാറ്റുവാൻ മാർഗമാണ് ചിന്തിച്ചു നോക്കണം ഒരാപത്ത് വരുന്ന വന്നു കഴിയുമ്പോൾ അയ്യോ അത് അബദ്ധമായി പോയി ഞാൻ ആ കാര്യത്തിൽ പ്രവേശിച്ചതെന്ന് ഓർത്ത് ക്ലേശിച്ചാൽ ഒരു ഫലവുമില്ല ആപത്ത് വരാതിരിക്കുവാൻ കരുതി ജീവിക്കുന്നതാണ് രക്ഷ ഇതുപോലെ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിൽ ആ അബോധാവസ്ഥയിൽ കിടന്നുകൊണ്ട് നാരായണ എന്ന് പണ്ട് അജാ അജാമള വിളിച്ചതുപോലെ വിളിക്കാതെ ഇപ്പോഴേ അങ്ങ് വിളിച്ചോളൂ അജാമളൻ അല്ലേ വിളിച്ചത് അതെ അജാമളൻ എന്ന് ബ്രാഹ്മണൻ കിടന്നുകൊണ്ട് നാരായണനെ വിളിച്ചു അത് ഈശ്വരനെ അല്ല വിളിച്ചു അയാളുടെ മകനെയാണ് വിളിച്ചത് എങ്കിലും നാരായണനാമം ആയതുകൊണ്ട് ഈശ്വരൻ അവിടെ എഴുന്നള്ളി മോക്ഷം കൊടുത്തു എന്നാ പറയുന്നത് ഏതായാലും അറിഞ്ഞു അറിയാതെ വിളിച്ചാലും കരുണാനിധി കൈവിടുകയില്ല അതിനാൽ എന്റെ ഓമനമിത്രങ്ങളെ അനേക പരമരഹസ്യങ്ങളാകുന്ന ഈശ്വര ജ്ഞാനം ഈശ്വരന് അടങ്ങിയിരിക്കുന്ന ജ്ഞാനങ്ങൾ ആത്മാവിൽ തെളിഞ്ഞു കാണുവാൻ തക്കവണ്ണം ഉപദേശിക്കുവാനാണ് ഞാൻ തിരിച്ചു വന്നത് ഇന്നത്തെ ആത്മീയ പ്രഭാഷണം വളരെ നന്നായിരുന്നു എന്നൊരു സപ്പോർട്ട് ഒരു സർട്ടിഫിക്കറ്റ് നല്ല കാര്യം അല്ല അവരവരിൽ നല്ലതാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ആ നന്മയെ ബന്ധിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണം അതുകൊണ്ട് നാം ഒരു കാര്യം ഓർക്കണം ഈ ഇരിക്കുന്ന എല്ലാവരും ശരീരം ഉള്ളവരാണെങ്കിലും ശരീരമല്ല ആത്മാവാണ് ഇതിനുള്ളിൽ നിലകൊള്ളുന്നത് നമ്മൾ എത്ര ആഴമേറിയ കിണർ കുഴിച്ചാലും കുളം കുഴിച്ചാലും ആഴം കുറഞ്ഞത് കുഴിച്ചാലും വെള്ളം വരുന്നത് മണ്ണിൽ നിന്നാണ് <laughs> ഉറവേ വരുന്നത് മണ്ണിൽ നിന്നാണ് മണ്ണിൽ നിന്നല്ലാതെ ഉറവ എവിടെ നിന്നുണ്ടാകും അതുകൊണ്ട് മണ്ണ് ഊടാതെ വെള്ളം കിട്ടണമെന്ന് പറയുന്നെങ്കിൽ അത് പറ്റുകയില്ല മണ്ണിൽ നിന്നുണ്ടാകുന്ന വെള്ളം മണ്ണ് കൂടാതെയും അഴുക്ക് കൂടാതെയും തെളിയുമ്പോൾ കോരി ഉപയോഗിക്കാം അപ്പോഴും മണ്ണ് ഉപേക്ഷിക്കാൻ ഒക്കത്തില്ല മണ്ണിലാണ് അത് നിലകൊള്ളുന്നത് എന്നുള്ള ദേഹം ഉപേക്ഷിക്കാതെ ദേഹം ഉപേക്ഷിച്ചെങ്കിലേ ആത്മാ വന്നു എന്ന് പറയുന്നത് ശരിയാണെങ്കിലും ദേഹം ഇരിക്കുമ്പോഴേ ആത്മാവിന്റെ പരിശുദ്ധിക്കുള്ള പ്രവൃത്തി ചെയ്യുവാൻ പറ്റുകയും അതുകൊണ്ട് കർമ്മശരീരം ഒരു മണ്ണാണ് മണ്ണിൽ മണ്ണിൽ നിന്ന് വെള്ളം ഉണ്ടാകുന്നത് ഉദാഹരണങ്ങളാണ് മണ്ണിൽ നിന്നാണ് വെള്ളം ഉണ്ടാകുന്നതെങ്കിലും മണ്ണ് ആ മണ്ണ് കൂടാതെ മണ്ണോടുകൂടി ആ വെള്ളം ഉപയോഗിക്കാൻ ഒക്കെയില്ല ഏതായാലും മണ്ണിൽ നിന്നുണ്ടായ വെള്ളം വലിയ കുറച്ച് മണ്ണൂടങ്ങ് കഴിക്കാൻ പറ്റില്ല മണ്ണും അഴുക്കും കൂടാതെ ശുദ്ധമായ വെള്ളം അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ പഠിക്കണം ഇതുപോലെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മാലിന്യം കൂടാത്ത ഒരു ഒരു ഹൃദയം അല്ലെങ്കിൽ ആ ആത്മശുദ്ധി നമുക്കുണ്ടാകും അപ്പോൾ മാത്രമേ ഭഗവാൻ ഇരിപ്പിടവും ഭഗവാന്റെ വസിപ്പിടവും നമുക്കറി കണ്ടുപിടിക്കാൻ നിൽക്കും എവിടെയോ ഇരിക്കുകയാണ് ഭഗവാനെന്ന് തെറ്റിദ്ധരിക്കാതെ അഴലേടാതെ അകതാരി കാണുക അഖിലേശരൂപത്തെ അകമേ കാണുക അകതാരിൽ കാണുക അഖിലേശരൂപത്തെ ഉള്ളോർക്കെപ്പോഴും അകതാരിൽ കണ്ടിടാം ആ അറിവുള്ളോർക്കെപ്പോഴും അകതാരിൽ കണ്ടിടാം അവതാരം അറിവുള്ളോർ അറിയുന്നു അറിയുന്നു അവതാരം അറിവുള്ളോ അറിയുന്നു അറിവില്ലാത്ത അരയുന്നീ ലോകത്തിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് നാലഞ്ച് ദിവസങ്ങൾ ഇവിടെ സ്വസ്ഥതയോടുകൂടി ജീവിച്ചാൽ നിങ്ങൾക്ക് ചിന്തയിൽ കൂടി അന്ധകമാരി ബന്ധുവത്സവനായ രൂപത്തെ തെളിഞ്ഞകതാരിൽ കണ്ട് ആനന്ദിക്കാം അല്ലാതെ ചാടുകയും തൊള്ളുകയും കണ്ണുരുട്ടുകയും തലമുറിക്കുകയും കൈയടിക്കുകയും വലിയ ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടൊന്നും ബോധം ഉണ്ടാകത്തില്ല ബോധവും അതുമായി ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല അതിന്റെ കാരണം ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു വണ്ടി വരുന്നു ഓണടി കേട്ടുന്നു ആ ഓണടി കേട്ടത് കൊണ്ട് ഇനി നമുക്ക് പേടിക്കേണ്ട ഓണടി കേൾക്കുന്നു വണ്ടി വരുന്നുണ്ട് കയറിയില്ലെങ്കിലും നമുക്ക് വേഗതയിൽ പോകാമെന്ന് വിചാരിച്ചാൽ ഓൾറെഡി കൊണ്ട് ഒരു യാത്രയ്ക്ക് ഉപയോഗപ്പെടുകയില്ല അതൊക്കെ വണ്ടിയെ കയറണം വണ്ടി വരുന്നു വണ്ടി വരുന്നു വരേണ്ട ലൈൻ ബസ് വരുന്നു വരേണ്ടവർ കയറിക്കോളൂ ഇറങ്ങേണ്ടവർ ഇറങ്ങിക്കോളൂ എന്ന് ഒരു വിളിച്ചറിയിപ്പ് പോലെ ഉള്ളൂ ഈ കീർത്തനങ്ങളും പ്രസംഗങ്ങളും അല്ല ജീവിക്കേണ്ടത് അവരവരുടെ ആവശ്യമാണ് പ്രസംഗം പറഞ്ഞ ഒന്നായിരുന്നു ഭഗവാൻ പ്രസംഗിച്ച് വളരെ ഒന്നായിരുന്നു നമുക്ക് മാറിയിട്ട് പിന്നെ കൊള്ളരുതാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് കലഹിച്ചും പ്രവൃത്തും വെറുത്തും അതായത് അതിനെപ്പറ്റി ഒരു ഉദാഹരണം പറഞ്ഞാൽ കാട്ടിയന്റെയും നാട്ടിയന്തുക്കളും തമ്മിൽ കാണുന്ന ഒരു അവസ്ഥ വരും ഉണ്ടാക്കി വയ്ക്കുന്നതല്ല ആത്മബോധം അതുകൊണ്ട് നമുക്കൊന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് ഈ ആദർശം വളർത്താൻ സന്നദ്ധരായി മുന്നോട്ട് ഭക്തീരങ്ങളും സന്യാസ പരമ്പരകളും തയ്യാറുള്ളവരും കൈ ഉയർത്തി കണ്ടാക്കുക കരുണാനിധിയും ഉടമസ്ഥനും ആദിനാഥനും അന്തിയുഗത്തിലെ ഖഡ്ഗിയും നിഷ്കളങ്കരൂപനുമായ ദൈവമേ അന്ന് അവതാരമായി ഈ ലോകത്തിൽ ഈ സ്ഥലത്ത് അനവധി എതിർപ്പുകളെ തരണം ചെയ്തുകൊണ്ടും അപവാദവും എതിർപ്പും സഹിച്ചുകൊണ്ടും വാണിരുന്ന് കടന്നുപോയ ആ കാലഘട്ടങ്ങളെ ഓർക്കുന്നു ദൈവമേ ജഗതീശ്വര ഈ നാമം ഈ ഭൂമിയിൽ പറയുവാനോ ഈ നാമത്തിനൊരു സ്ഥാപനം ഉണ്ടാകുവാനോ പറ്റൂല്ല എന്ന് പല വ്യക്തികളും തീരുമാനിച്ചിരുന്ന സമയമുണ്ട് ദൈവമേ അതെല്ലാം താത്തു തീരുമാനങ്ങളെയെല്ലാം തകർത്തുകൊണ്ട് മുന്നേറുവാൻ ഉദയമായുള്ള മഹനീയ ശക്തിയെ മഹത്വവും ഭാഗ്യവും സ്വസ്ഥതയും ആത്മാർത്ഥക്ക് കൊടുക്കുവാൻ കരുണയോടുകൂടെ വാഴുന്ന ദൈവമേ അങ്ങയുടെ സ്ഥാപനം പുനരുദ്ധരിച്ച് അങ്ങയുടെ ആത്മാക്കളെ സന്തോഷിതരാക്കി തീർക്കത്തക്കവണ്ണം ഇന്നെടുമള്ളി വാഴുന്ന ദൈവമേ അറിയാത്തവർ നിന്ദിച്ചാലും ദുഷിച്ചാലും അറിയുന്ന ആത്മാവിൽ അറിവിന്റെ ആ തിളക്കത്തോടുകൂടിയ ശോഭ ആ രൂപം അയ്യോ അത് വർണ്ണിക്കാവതല്ല ദൈവമേ അതിങ്ങിതാ ആത്മാക്കളെ മാടി വിളിച്ച് രക്ഷിക്കുന്ന നാഥ ഈ സ്ഥാപനത്തിന്റെ ഭൗതിക വളർച്ചയും ഐശ്വര്യവും അങ്ങയുടെ അളവില്ലാത്ത പരിശ്രമഫലമാണല്ലോ ദൈവമേ അങ്ങയുടെ ത്യാഗഫലമാണല്ലോ ദൈവമേ അഗതികൾക്ക് ഇതിന് കഴിവുള്ളവരല്ല ദൈവമേ കഴിവുള്ള കരുണാതിന് കഴിവിടാതെ കാത്തു രക്ഷിച്ചു പ്രവർത്തിച്ചിട്ടും ദുഷിച്ചവരെ കൊണ്ട് സ്തുതിപ്പിക്കുവാൻ തക്ക നിലയിലാക്കിയ ദൈവമേ അപമാനിച്ചവരെ കൊണ്ട് ബഹുമാനിക്കത്തക്ക നിലയിലാക്കിയ ദൈവമേ ദുഃഖിപ്പിച്ചവരെ കൊണ്ട് സന്തോഷിപ്പിക്കുവാനിടയാക്കിയ ദൈവമേ എല്ലാം അങ്ങയാൽ കഴിയുമെന്ന് വിശ്വസിക്കുന്നു നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നു ചേർന്നിരിക്കുന്ന ഈ ഏഴകളെ എല്ലാവരെയും അന്ന് ദർശിക്കണമേ ദൈവം ഇനിയും തുടർന്ന് വരുന്ന ഏഴാഴ്ച വരെ നടക്കുന്ന സ്ഥിതികളിൽ എപ്പോഴാണ് ഏത് സമയമാണ് അങ്ങയുടെ എഴുന്നള്ളത്തിൽ കൂടി ആത്മാക്കളിലേക്ക് പ്രവേശനം ചെയ്ത് ആവശ്യമായ ജ്ഞാനങ്ങളും ശക്തിയുടെ ഭവ്യതകളും സംഹാരവും ചെയ്യുന്നതെന്ന് കാത്തിരിപ്പാൻ അനുഗ്രഹിക്കണമേ അവനായി അവർ കാത്തിരിക്കുവാൻ കൃപ ചെയ്യണമേ ദൈവമേ അവനായി അവരെ ഹൃദയം ഒരുക്കണമേ ദൈവമേ ഉയർച്ചകളെ സ്വീകരിക്കണമേ ദൈവമേ പാപപരിഹാരം ചെയ്യണമേ ദൈവമേ ശാന്തിയെ നൽകണമേ ദൈവമേ ആ മഹനീയവാദേ